വേദവാതസ്യ വർത്തനിം എന്ന ഋക്ക് വേദവ്യാസ സ്തുതിയായി കണക്കാക്കപ്പെടുന്നു ദി ഫോളോയിങ് ഋക്ക് ഇ the salutation of seer Vedavyasa പദപാഠം വേദ വാതസ്യ വർത്തനിം ഉരോ ഋഷ്വസ്യ ബൃഹത വേദ യേ അധ്യാസതേ വേദ വാതസ്യ വർത്തനിം ഉരോ ഋഷ്വസ്യ ബൃഹത വേദ യേ അധ്യാസത്തെ വേദ വാതസ്യ വർത്തനിം ഉരോ ഋഷ്വസ്യ ബൃഹത വേദ യേ അധ്യാസത്തെ